ഈ അനന്യതയിലേക്ക് എന്നെ വളർത്തിയത് എന്റെ ഗുരുകുലമാണ് ഞാൻ അവിടെ എത്തിയപ്പോൾ എന്നെ ആദ്യം പശുവിനെ തീറ്റാനാണ് വിട്ടത് പശുവുമായി താതാത്മ്യം പ്രാപിക്കാൻ സർവാൻ അവിശേഷണ പശ്യതീതി പശു ആ പശുവുമായി പോലും താതാത്മ്യം പ്രാപിക്കാൻ ആ പുല്ലായി തീരാൻ അത് കഴിഞ്ഞ് എന്നെ ഭിക്ഷ എടുക്കാനാണ് അഭിമാനം ഉണ്ടാക്കാനല്ല വിട്ടത് ഒരിടത്ത് നിന്ന് ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞ് ഭിക്ഷ എടുക്കാൻ നൗ ഐ ക്യാൻ ടേക്ക് ഭിക്ഷ I can listen I can fast I can wait Hermann ഹെസയുടെ സിദ്ധാർത്ഥയിൽ പറയുന്നത് പോലെ വാസുദേവ് പറയുന്നത് പോലെ അതുകൊണ്ട് കുട്ടികളെ ഞാൻ ഗുരുകുലത്തിൽ നിന്ന് പരിണമിച്ചതാണ് ഞാൻ അന്യതയ്ക്ക് വേണ്ടി ഇതായിരുന്നു മുമ്പും ഭാരതീയ ഗുരുകുലങ്ങൾ ചെയ്തിരുന്നത് വ്യക്തിയെ അവന്റെ വ്യക്തിസത്തയിൽ നിന്ന് വളർത്തി സമൂഹ സത്തയിലേക്ക് ഉയർത്തുന്നു വ്യക്തി അവന്റെ വൈയക്തിക സ്നേഹങ്ങളെ വിശാല വിശ്വസ്നേഹമാക്കി വളർത്തുന്നു മാംസനിഷ്ഠവും ഇന്ദ്രിയനിഷ്ഠവുമായ സ്നേഹങ്ങളും കാമങ്ങളും ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ച് വിശ്വസ്നേഹമാക്കി ഉയർത്തിയെടുക്കുന്നു ഈ അപൂർവമായ രാസപരിണാമം എനിക്കുണ്ടായതുകൊണ്ടാണ് നിങ്ങളോടൊപ്പം കൂവാൻ എനിക്ക് കഴിഞ്ഞത് കൂവണമെങ്കിൽ അഭിമാനം പോകണം ഒറ്റയ്ക്ക് ഇവിടെ വന്നു നിങ്ങളെ വിളിച്ചാൽ തന്നെ ഇവിടെ വന്നു കൂവില്ല കൂവിയ നാണക്കുണ്ടാവും നിങ്ങളെ തിരിച്ചറിയും തിരിച്ചറിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കൂട്ടായിട്ടിരുന്നു കൂവിയത് എന്നെ തിരിച്ചറിയുന്നതിൽ എനിക്ക് ദുഃഖമൊന്നുമില്ല എന്നെ തിരിച്ചറിയാൻ ഞാൻ ഒന്നുമല്ലെന്ന് ഞാൻ അറിയുന്നു ഞാൻ എന്തെങ്കിലുമാണ് എന്ന് അറിയിക്കാൻ എന്താണ് ഞാനെന്ന് ഞാൻ അറിയുന്നില്ലെന്ന് അറിയുന്നു പിള്ളേർക്ക് തോന്നി ഇത് കൊള്ള ഈ പ്രാന്ത് സുഖമുള്ള പ്രാന്താണ് അപ്പൊ അവര് വളരെ ഇതായിട്ട് പറഞ്ഞു സ്വാമിജി അങ്ങ് പറഞ്ഞു മനസ്സിലായി അതുകൊണ്ട് ഗീതയെപ്പറ്റി എന്തെങ്കിലും വേണം അതുവരെ ഗീതയെപ്പറ്റി പറഞ്ഞില്ല അദ്ദേഹം എന്നിട്ടാണ് അദ്ദേഹം ഗീതയുടെ മെഡിക്കൽ സയൻസ് പറഞ്ഞു കൊടുത്തത് അത് നമുക്ക് പിന്നെ കാണാൻ ചിലപ്പോൾ ആവശ്യം വന്നെങ്കിൽ ഇപ്പൊ ആവശ്യമില്ല അപ്പൊ ഇതുപോലുള്ളൊരു പരിണാമമാണ് നമ്മുടെ ധർമ്മക്ഷേത്രം ഇതെല്ലാ മനുഷ്യനിലും സാക്ഷിയായിരിക്കുന്ന ധർമ്മക്ഷേത്രവും കർത്തൃത്വ ഭോക്തൃത്വാദികളോടുകൂടിയ കർമ്മക്ഷേത്രവും ഇതിന്റെ മത്സരമാണ് ഈ ലോകം ഇത് നമുക്ക് വിശദമായി നാളെ കാണാം ഇന്ന് അവസാനിപ്പിക്കാം അമൃതാത്മാക്കളെ നമ്മൾ രാവിലത്തെ ക്ലാസ് കൊണ്ട് ഭഗവത്ഗീതയുടെ രംഗപ്രവേശം എന്ന നിലയിൽ ധൃതരാഷ്ട്രനെ നോക്കിക്കണ്ടു ധൃതരാഷ്ട്രന്റെ ചോദ്യത്തിന്റെ പൊരുള് മഹാഭാരത പശ്ചാത്തലം വെച്ചും ചോദ്യം വെച്ചും നിലവിലിരിക്കുന്ന അന്വയാർത്ഥങ്ങൾ കൊണ്ട് തൃപ്തമാകാത്തതെങ്ങനെ എന്ന് നമ്മൾ കണ്ടു അതുകൊണ്ട് ധർമ്മക്ഷേത്രത്തെയും കുരുക്ഷേത്രത്തെയും രണ്ടായി കണ്ട് നാല് ചോദ്യങ്ങളെ നമ്മൾ സൂചിപ്പിച്ചു അപ്പോൾ എന്താണ് ധർമ്മക്ഷേത്രം എന്താണ് കർമ്മക്ഷേത്രം എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ടായി സമസ്ത ജീവജാലങ്ങളും അവന്റെ കർമ്മഭൂമിയിൽ എത്തുമ്പോൾ യുദ്ധം ചെയ്യുകയും മത്സരിക്കുകയും ചെയ്യുന്നു എന്ന ആധുനികവും പൗരാണികവുമായ ചിന്ത യോജിക്കുന്ന തലവും സൂചിപ്പിച്ചു അപ്പോൾ ധർമ്മക്ഷേത്രം ഏതാണ് എവിടെ മനുഷ്യൻ അവന്റെ അന്തരംഗത്തിലേക്ക് തിരിയുന്നുവോ എവിടെ മനുഷ്യൻ അന്തർമുഖനാകുന്നുവോ എവിടെ മാനവികത ചിന്താപൂർവം വിഷയങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നുവോ ആ മനസ്സിനെ അവന്റെ ധർമ്മകായമെന്ന് വിശേഷിപ്പിക്കാം എന്ന് സൂചിപ്പിച്ചിട്ട് അതിന്റെ ആധുനികമായ തലം സൂചിപ്പിക്കുന്നതിന് ജൂലിയൻ ഹെക്സലിയിലൂടെ കടന്നുപോയി വ്യക്തി നിന്ന് വിശ്വസത്തയിലേക്ക് വികസിക്കുമ്പോൾ ഈ ധർമ്മക്ഷത്രം പ്രബലമാവുന്നു എന്ന് മെഡിക്കൽ കോളേജിൽ ഒരു കഥ സൂചിപ്പിച്ച് നാം നിർത്തിയിടത്താണ് രാവിലെ പോയതെന്ന് തോന്നുന്നു മൈറൈറ്റ് വീണ്ടും നമുക്ക് ആ ശ്ലോകത്തിലേക്കും അന്വയത്തിലേക്കും ഒന്നുകൂടെ എത്തി നോക്കാം ധർമ്മക്ഷേത്രേ സമവേതാഹ മാമകാഹിം അകുർവത എന്നാണ് ആദ്യത്തെ ചോദ്യം ഈ ചോദ്യത്തിന്റെ സാങ്കത്യം ആദ്യം നമുക്ക് പഠിക്കാം ധർമ്മക്ഷേത്രത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന എന്റെ കൂട്ടർന്നാണ് ചോദ്യം നാം കേട്ടിട്ടുള്ളത് വെച്ച് യോജിക്കാൻ പ്രയാസമുണ്ടാവും ദുര്യാധനാദികൾക്ക് ധർമ്മബോധം ഉണ്ടാവുകയും എന്താ ഈ സ്വാമിയാര് പറയാ ദുര്യോധനും കൂട്ടർക്കും ധർമ്മബോധം ഉണ്ടോ ഏത് വ്യക്തിക്കുമുണ്ട് ഏത് വ്യക്തിയിലും ധർമ്മവും അധർമ്മവും ഇരുട്ടും വെളിച്ചവും പോലെ കലർന്നിരിക്കുക മനുഷ്യ ശരീരമെടുത്ത മുഴുവൻ ആളുകളിലും ധർമാധർമ്മങ്ങൾ ഏറ്റക്കുറിച്ചിൽ മാത്രമേ ധർമ്മം മാത്രമായി വ്യക്തി വികസിക്കണമെങ്കിൽ ഒട്ടേറെ പരിശീലനം അതിനുള്ള സാധനങ്ങളും ആചാര്യന്മാർ മുമ്പ് മുതലേ പറഞ്ഞു തന്നിട്ടുണ്ട് സത്യധാരണ തന്നെ അത്യന്താപേക്ഷിതമാണ് അതുവരെ ഇരുട്ടും വെളിച്ചവും കലർന്നാണ് ഈ പ്രപഞ്ചം തന്നെ സത്യാ ഹൃദയം വിധുനീകൃത്യ സത്യവും അനൃതവും മിഥുനീകരിച്ചിട്ടാണ് ഭാഷ്യത്തിൽ ശങ്കരാചാര്യർ തന്നെ ബ്രഹ്മസൂത്രത്തിൽ പറയും സത്യ അനൃതങ്ങളെ മിഥുനീകരിച്ച് അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനം തന്നെ അങ്ങനെ ഈ പ്രപഞ്ചം മുന്നോട്ട് പോകും ഇതിൽ നിന്ന് വളരെ കുറച്ച് പേർ മാത്രമേ സത്യധാരണ കൊണ്ട് മുക്തരാകാറുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും തിരിച്ചൊന്നുകൂടെ വരാം ദുര്യോധനാദികൾ ധർമ്മ കായത്തിൽ രണ്ട് കായമാണ് രണ്ട് ശരീരം എന്റെ ധർമ്മ ശരീരവും എന്റെ കർമ്മശരീരവും എന്റെ കർമ്മശരീരം പ്രബലമായി കർമ്മം വിജയിക്കുന്നതിന് ഉള്ള അനേകം കൗശലങ്ങൾ എന്നിൽ രൂപപ്പെടുത്തുന്നുണ്ട് എന്റെ ധർമ്മശരീരം ഏതരുത് ഏതാവാമെന്ന് അകത്തിരുന്നുകൊണ്ട് പറയുന്നുണ്ട് ഈ ശബ്ദം എല്ലാവർക്കും കേൾക്കില്ല കുറച്ചു കാലം ഈ ശബ്ദത്തെ നിരാകരിച്ചാൽ ഈ ശബ്ദമേ കേൾക്കില്ല ഇതിനെ നിരാകരിക്കാത്തവൻ എന്നും കേൾക്കാം എന്നും ദറ്റ് അനാഹത ധ്വനി ഒരിക്കലും ഒന്ന് മറ്റൊന്നിനോട് ആക്രമിക്കാത്ത ധ്വനി പൂജയൊക്കെ ചെയ്യുമ്പോൾ ആ മണി കിളിങ്ങുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒന്ന് തീർന്നിട്ടേ ഒന്ന് കിളിങ്ങും ഇപ്പോഴങ്ങനല്ല കേട്ടോ ഇപ്പോഴത്തെ പൂജാരി പൂജയുടെ അരിയായതുകൊണ്ട് കിളിക്കണം കാരണം ആ ശബ്ദത്തിൽ പോലും ആ അനാഹതത്വം നിലനിർത്തുന്നു മനസ്സത്ര പ്രചണ്ഡമാണ് അനാഹതധ്വനി എന്നാണ് അതിന് പറയുന്നത് അപ്പൊ ആ ധ്വനി നമുക്ക് കേൾക്കാം ഉള്ളൂർ ഇത് പ്രേമസംഗീതത്തിൽ പറയുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ ഇങ്ങനെ ചില കവിതകൾ ഉദ്ധരിക്കുന്ന വിരോധം ഉണ്ടാവില്ലല്ലോ നിങ്ങളുടെ സമയം ഞാൻ കളയാണെന്ന് തോന്നുമില്ലല്ലോ അകമേ നിലകൊണ്ട് അതാതു ചുവടുകളാം അരുതെന്നു കഥിക്കുന്ന അവിടുന്ന് അന്യർ ധരിക്കാതെ നമ്മളോട് ഓരോ ചുവട് വെക്കുമ്പോഴും ഈ അകത്തിരുന്നു കൊണ്ട് പറയുന്നുണ്ട് അരുത് ആവാം ഒരു പത്ത് പ്രാവശ്യം ഈ ശബ്ദം നമ്മൾ നിരാകരിച്ചാൽ മതി പിന്നെ ഇതുണ്ടാവില്ല അപ്പോ അകമേ നിലകൊണ്ട് എന്റെ ഉള്ളിൽ നിലകൊണ്ടിട്ട് ഓരോ ചുവടും ആവാം അരുത് എന്ന് ആരും അറിയാതെ എന്നോട് പറയാം എന്റെ അഭിമാനം പോകാതെ എന്നോട് പറയുന്നത് മറ്റൊരാളെ കേൾക്കുകയല്ല പറയുന്നത് അതുകൊണ്ട് എന്റെ ഉള്ളിലിരിക്കുന്നവൻ എന്റെ അഭിമാനം പോലും വ്രണപ്പെടുത്താതെ വളരെ ശ്രദ്ധിച്ച എന്നോട് പറയുന്നത് മറ്റാരും കേൾക്കുന്നില്ല ഞാൻ ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ പറയുന്നവനെ ഉള്ളിൽ തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട് പരാപരാത്മൻ ഭക്തി അഭിഗമ്യൻ ഭവാനെ ആർ കാണൂ ചരാചര പ്രേമഞ്ജനമെഴുതിന ചക്ഷുസില്ല ഞാൻ ഇത് കേട്ടാൽ പരാപരാത്മൻ ഭക്തി അഭിഗമ്യൻ ഭവാനെ ആർ കാണുന്നു ചരാചര പ്രേമഞ്ജനമെഴുതിന ചക്ഷുസില്ല ഞാൻ ഇവിടെയാണ് ധർമ്മകായത്തിന്റെ വലിപ്പം അപ്പൊ ഇവനും ഉയരും പരസുഖമേ സുഖമെനിക്കു നിയതം പരദുഖം ദുഃഖം പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനും ഒന്നല്ലേ ഭവാൻ അധീനം പരമൻ ഉടലും പ്രാണനും ഇവ രണ്ടും പരർത്ഥമാക്കുക പകലും രാവും പ്രഭു നമസ്കാരം വേണ്ട നമുക്ക് അവിടെ നിർത്താം അല്ലെങ്കിൽ ഗീത വേറൊന്നായി പോകും അത് വേണ്ട നമുക്ക് അത്രയും മാത്രം മതി അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് പറയുന്നുണ്ടാവാം അരുത് ഇത് കേൾക്കാൻ കഴിയണം ഈ ശബ്ദം കേൾക്കണം ഇതിനാണ് അന്തർമുഖനാകുന്നത് കണ്ണുകളൊക്കെ അടച്ച് ഏകാന്തതയിലേക്ക് നാം തിരിയുന്ന നമ്മുടെ ശബ്ദം കേൾക്കാനാണ് നാം ഇതുവരെ പുറത്തുള്ള കോലാഹലങ്ങൾ മാത്രമേ കേട്ടിട്ടുള്ളൂ ഈ ലോകത്തിലെ ശബ്ദമുഖരിതമായി ലോകത്തിലെ ശബ്ദങ്ങൾ മാത്രമാണ് കേട്ടത് അകത്തേക്കൊന്ന് തിരിഞ്ഞിട്ട് ആ അനാഹതധ്വനി ഒരിക്കൽ കേട്ടാൽ അവിടെ ധർമ്മകായം പ്രചണ്ഡമാവും ഇത് ചിലപ്പോഴൊക്കെ നാം അറിയാതെ പ്രബലമാവാറുണ്ട് നമുക്ക് ഛേദമില്ലാത്തിടത്തല്ല അവിടെയെല്ലാം നമുക്ക് ഈ ധർമ്മകായമുണ്ട് അപ്പോഴത്തെ ഉപദേശങ്ങളൊക്കെ ഗംഭീരമാണ് നമ്മുടെ അയൽവക്കത്തെ ഒരാൾ മരിച്ചാൽ പോകാറുണ്ടാവുമല്ലോ അവിടെ കയറിച്ചല്ലോ ഗംഭീരൻ ഉപദേശമാണ് മരണം ശാശ്വതമല്ലേ മരിക്കാത്തവരാരെങ്കിലും ഉണ്ടാവും എഴുതിക്ക് കരയാതെ ഉള്ളു കഴിക്ക് ഈ ലോകത്തെല്ലാവരും മരിച്ചിട്ടില്ലേ എന്തൊരു പ്രസംഗമാണ് അല്ലേ ഞങ്ങളുടെ നാട്ടിലൊരു വാദ്യാരുണ്ടായിരുന്നു ഒതുക്കണം നല്ലയാളാണ് പണ്ഡിതാണ് ആരെങ്കിലും മരിച്ചാലൊക്കെ അദ്ദേഹമാണ് കർമ്മമൊക്കെ ചെയ്യിപ്പിക്കാൻ വരിക അപ്പൊ അദ്ദേഹം വന്ന് വലിയ ഉപദേശമൊക്കെ കൊടുക്കുക മരണമാണ് ശാശ്വത സത്യം മരിക്കാത്തവരായി ഭൂമിയിൽ ആരുമില്ല കരഞ്ഞിരുന്നതുകൊണ്ട് കൊണ്ട് കാലം മരിച്ചുപോയവനെ ജീവിപ്പിച്ചു തരില്ല മരിച്ചില്ലേ ഇതൊക്കെ അതീവ ഗംഭീരമായി നമ്മോട് പറയും ഇപ്പോൾ നാട്ടുകാരെ എല്ലായ്പ്പോഴും അദ്ദേഹത്തിന് ഉപദേശം കേൾക്കും കർമ്മമൊക്കെ ചെയ്യും ദക്ഷിണയൊക്കെ കൊടുക്കും അദ്ദേഹം തിരിച്ചു മടങ്ങും പതിവായി അന്നൊരു നാൾ അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു മറത്തലച്ച് നിലവിളിക്കുക അപ്പൊ ആളിലിങ്ങനെ ചോദിച്ചു മരണം ശാശ്വതമല്ലേ അങ്ങല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത് എല്ലാരും മരിക്കില്ലേ കരഞ്ഞാൽ മരിച്ചവർ തിരിച്ചു വരുമോ അത് നിൻപുള്ള ഇതെൻപുള്ള ഇവിടെയാണ് വ്യത്യാസം നിൻപുള്ള മരിക്കുന്നത് പോലെ ലൻപുള്ള മരിച്ചാൽ ഇവിടെയാണ് ധർമ്മകായവും കർമ്മകായവും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ധർമ്മകായം പ്രബലമായാൽ സമസ്ത മനുഷ്യനും വേദാന്തിയാണ് ഒരറിവില്ലാത്തവൻ പോലും വേദാന്തിയാണ് കർമ്മകായം പ്രബലമായാൽ ആത്മാനുഭൂതിയിലെത്താത്ത നിലയിൽ സമസ്ത വേദാന്തിയും കർമ്മഠനും വിദ്വേഷിയുമാണ് രണ്ട് ധ്രുവമാണ് ഈ ഒരു ഗഹനത ധൃതരാഷ്ട്രനെ വിഷമിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി ധൃതരാഷ്ട്രൻ അറിയാം എന്നെ വിഷമിപ്പിക്കുന്ന ഈ പ്രശ്നമാണ് എന്റെ കർമ്മകായവും ധർമ്മകായവും എനിക്ക് യോജിപ്പിക്കാൻ കഴിയുന്നില്ല ധർമ്മമൊക്കെ എനിക്കറിയാം അതാരും ഇനി എന്നെ പഠിപ്പിക്കണ്ട കാരണം സനത് സുജാതീയം വരെ ഞാൻ കഴിഞ്ഞു ധർമ്മം എന്താണെന്ന് നന്നായി അറിയാം ആ ധർമ്മവും അറിയാം പക്ഷേ മമതാഭിമാനങ്ങളിൽപ്പെട്ട് എന്റെ കർമ്മം പ്രബലമാകുമ്പോൾ എന്റെ ധർമ്മകായം അതിനോട് ഇണങ്ങുന്നില്ല ധർമ്മ കർമ്മ കായങ്ങളെ ഇണക്കാൻ പറ്റുന്നില്ല എന്റേത് മാതിരി തന്നെയുള്ള വിഷമം ഈ യുദ്ധക്കളത്തിൽ എന്റെ മക്കൾക്കുണ്ടായി കാണില്ലേ ധർമ്മത്തെക്കുറിച്ച് അവർ വിഷാദിച്ചിട്ടുണ്ടാവില്ലേ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും എന്റെ പുത്രൻ വ്യതിതനായിട്ടുണ്ടാവില്ലേ രാഗദ്വേഷങ്ങൾക്കെല്ലാം അപ്പുറം അവനിലും സാക്ഷി മാത്രമായൊരു ചൈതന്യം ഉണർന്നിട്ടുണ്ടാവില്ലേ ഒന്നാം ചോദ്യം കൊണ്ട് ഇതൊക്കെയാണ് ധൃതരാഷ്ട്രൻ ഉദ്ദേശിക്കുന്നത് ഉണ്ടെങ്കിൽ ധർമ്മകായത്തിൽ പ്രബലത വന്ന ദുര്യോധനൻ യുദ്ധക്കളത്തിൽ എങ്ങനെയാണ് നിലകൊണ്ടത് ഒന്നാം ചോദ്യം അതാ ധർമ്മക്ഷേത്രയെ സമവേതാഹ മാമകാഹ കിം അക്കുറുവത കുരുക്ഷേത്രേ യുൽത്തവഹ ഈ ധർമ്മകായൊക്കെ ഉണ്ടായിട്ടും ധർമ്മം അറിഞ്ഞിട്ടും യുദ്ധം ചെയ്തെന്നാണല്ലോ സഞ്ജയ നീ പറഞ്ഞത് ഭീഷ്മർ വീണെന്നാണല്ലോ സഞ്ജയ നീ പറഞ്ഞത് ഈ ധർമ്മത്തെ എങ്ങനെ നിരസിച്ചാണ് യുദ്ധത്തിന് വെല്ലുവിളി നടത്താൻ കർമ്മകായം പ്രബലമായ എന്റെ പുത്രന്മാർക്ക് കഴിഞ്ഞത് അവർക്ക് പറ്റിയ വീഴ്ചയുടെ പഠനം ഇനി അവരുടെ മുഴുവൻ മരണം കണ്ട് ദുഃഖിക്കാൻ പോകുന്ന എനിക്ക് ആശ്വാസമേകണമെങ്കിൽ അവരോടുള്ള ബന്ധത്തിന്റെ കൂടി കണ്ണി ധർമ്മകായത്തെ പ്രബലമാക്കി എനിക്ക് മുറിക്കേണ്ടിയിരിക്കുന്നു ഞാൻ കേൾക്കാൻ പോകുന്ന വാർത്ത ഭീഷ്മന്റെ മരണത്തെക്കാൾ ശോചനീയമാണ് എന്റെ പുത്രപൗത്രന്മാരുടെ മരണമാണ് ഞാൻ കേൾക്കാൻ രാജ്യത്തിന്റെ വിനാശമാണ് ഞാൻ കേൾക്കാൻ പോകുന്നത് ഭാവി എന്റെ ഭാസുരമല്ല സഞ്ജയ എനിക്കറിയാം അതിനുള്ളിൽ എനിക്ക് ഇതിന് പുറത്തു കിടക്കേണ്ടിയിരിക്കുന്നു എന്റെ ധർമ്മകായത്തെ ജ്വലിപ്പിച്ച് എനിക്ക് കർമ്മകോടരങ്ങളിൽ നിന്ന് പുറത്തു കിടക്കേണ്ടിയിരിക്കുന്നു എനിക്ക് ആനന്ദിക്കേണ്ടിയിരിക്കുന്നു ആത്യന്തിക ദുഃഖ നിവൃത്തി നീ അന്ന് പറഞ്ഞു തന്നില്ലേ അതെനിക്ക് നേടേണ്ടിയിരിക്കുന്നു അനുഭവത്തിൽ പറയൂ സഞ്ജയ ധർമ്മക്ഷേത്രത്തിലും കർമ്മക്ഷേത്രത്തിലും എന്റെ മക്കൾ എന്താണ് ചെയ്തത് സഞ്ജയ ഞാൻ കേട്ടിട്ടുണ്ട് ധർമ്മ പ്രതീകമാണ് യുധിഷ്ഠിരനെന്നാണ് ധർമ്മം മെടിഞ്ഞ് അവൻ ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്റെ മക്കൾ കാട്ടിയിട്ടുള്ള അവമതികളെല്ലാം അവർ സഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് സഞ്ജയ എങ്ങനെയാണ് പാണ്ഡവാദികളുടെ ധർമ്മകായം പ്രബലമായത് ധർമ്മകായത്തിൽ ഉറച്ചു നിന്ന് അവർക്ക് എങ്ങനെയാണ് കർമ്മകായം പ്രചണ്ഡമായി യുദ്ധം ചെയ്യാൻ കഴിഞ്ഞത് അവർ ധർമ്മകായത്തിൽ എന്തു ചെയ്തു യുദ്ധരംഗത്ത് ആയുധമില്ലാത്തൊരു തേരാളി നിൽപ്പുണ്ട് എനിക്കറിയാം അവനെ എന്നെ അവൻ വന്ന് കണ്ടിരുന്നതാണ് ഈ യുദ്ധം ഒഴിവാക്കണമെന്ന് ആരെങ്കിലും ഒരാൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മാത്രമേ ഉള്ളൂ ഈ യുദ്ധത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഉൾപ്പെടെ സമസ്തരും കെട്ടിവെക്കുന്നതും അവന്റെ തലയിലാണെന്ന് എനിക്കറിയാം ഈ ധർമ്മ കർമ്മ കായങ്ങളുടെ ഏറ്റുമുട്ടലിൽ എന്തെങ്കിലും ഒന്നവൻ ആ യുദ്ധക്കളത്തിലും കാണിച്ചിട്ടുണ്ടാവും അവന്റെ പ്രകടനം എന്തുകൂടിയായിരുന്നു ഇത്രയും ചേർത്ത് വെച്ച് വായിക്കാൻ പര്യാപ്തമായിട്ട് നാല് ചോദ്യങ്ങൾ ധൃതരാഷ്ട്രം ചോദിച്ചു കർമ്മ ധർമ്മ കായങ്ങളുടെ ഈ ധർമ്മകായത്തിലേക്ക് മനുഷ്യൻ ഉയരുമ്പോൾ അവനിൽ സംജാതമാകുന്ന ഒരു അനന്യതയുണ്ട് അതാണ് ഇന്ന് ധൃതരാഷ്ട്രം ആവശ്യം അനന്യത സന്യാസിക്കുണ്ടാവേണ്ടുന്ന അനന്യത എന്നെയും നിങ്ങൾ സന്യാസിയായിട്ടായിരിക്കും കൂട്ടുന്നത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലത് ഇനിയും വരാൻ യുഗങ്ങൾ എടുത്തേക്കാം അതിനു മുമ്പുള്ളൊരു സാധന എന്ന് മാത്രം നിങ്ങൾ തൽക്കാലം വിചാരിച്ചാലും മതി സന്യാസിക്ക് വേണ്ടത് അനന്യതയാണ് ഒന്നും അന്യമല്ലാത്ത ബോധം പക്ഷെ ഇന്ന് സന്യാസിക്കുള്ളത് മുഴുവൻ അന്യതയാണ് ഞാൻ എല്ലാത്തിൽ നിന്നും വേറെയാണെന്നുള്ള ഞാൻ എന്തിനും മീതയാണെന്നുള്ള അന്യത ഇത് സന്യാസമല്ല അജ്ഞാനമാണ് ഇത് നിങ്ങളോട് പറയുന്നത് നിങ്ങളാരും അങ്ങനെയാണെന്നുള്ളത് കൊണ്ടല്ല ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ട് ഇറങ്ങി നടക്കുമ്പം നിങ്ങൾ കണ്ടാലെങ്കിലും കണ്ട് തല്ലിയിട്ട് ഞാൻ നന്നാകാൻ വേണ്ടി പറയുക കാരണം ഇതൊക്കെ പറഞ്ഞു ചിറങ്ങിയിട്ട് ചെയ്യുമ്പോഴാണല്ലോ പിന്നെ ആളുകൾ തുറിച്ചു നോക്കുന്നത് അങ്ങനെ ആരെങ്കിലും നോക്കിയാലെങ്കിലും നന്നാകുമെന്നൊരു പ്രതീക്ഷയാണ് അങ്ങനെയാണ് ഈ ആചാര്യന്മാർ പേരുമൊക്കെ ഇടുന്നത് സ്വഭാവം കൊണ്ട് ഒട്ടും ശുദ്ധനല്ലാത്ത മാലിന്യവും തികഞ്ഞവനെ കയറി ചിലപ്പോൾ ആചാര്യൻ വിളിക്കും നീ ഇന്ന് മുതൽ നിർമ്മലാനന്ദൻ നിരികതം കാരണം ഈ വിളിച്ച് വിളിച്ച ആളുകൾ ശ്രവണം ചെയ്യൂല നമ്മൾ ഏ നിർമ്മലാനന്ദൻ നിർമ്മലാനന്ദൻ അപ്പൊ ഈ ശബ്ദം കേട്ട് കേട്ട് നമ്മൾ അങ്ങനെ ആയിത്തീരുമെന്ന ആചാര്യൻ വിശ്വസിക്കുന്ന എന്നാലെങ്കിലും ഇവൻ ഗുണം പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ മഹാക്രോധാനന്ദന്മാരുണ്ട് അവരെ കയറി ചിലപ്പോൾ പേരിടുമ്പോൾ ശാന്താനന്ദൻ എന്ന് വിളിക്കും വിളിക്കുന്നവന് തന്നെ സങ്കടം തോന്നും പേര് ശാന്താനന്ദനെന്ന ഇടേണ്ടിയിരുന്നത് ക്രോധാനന്ദനെന്ന നമ്മുടെ ആചാര്യന് തെറ്റുപറ്റി എന്നാ തോന്നുന്നത് ഇയാൾക്ക് പേരിട്ടതിൽ തെറ്റുപറ്റിയതല്ല കാരണം ഈ ആളുകളൊക്കെ വിളിച്ചിട്ടെങ്കിലും ഇവൻ നേരെയാകട്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോ ഞാനിത് അതിന്റെ വാൽകൃഷ്ണമായിട്ട് ഇടയ്ക്ക് എന്നേ ഉള്ളൂ കാരണം എന്നെ പറ്റി പറയുന്ന ഒരു സുഖമായതുകൊണ്ട് ആ ആത്മപ്രശംസ ആത്മഹത്യയേക്കാൾ കഠിനമാണെന്നാണ് പറയുന്നത് എങ്കിലും അതിലൊരു സുഖമുണ്ട് അതുകൊണ്ട് പറഞ്ഞു അപ്പോ നമുക്ക് വേണ്ടതൊരു അനന്യതയാണ് നീ ധർമ്മകായം കൊണ്ടാണ് കിട്ടുന്നത് അന്യമാണെന്നുള്ള ബോധത്തിലാണ് പാണ്ഡവന്മാരും കൗരവന്മാരും രണ്ടായത് ഒന്നാക്കുന്നത് ധർമ്മബോധത്തിലാണ് ധർമ്മബോധത്തിൽ ഒരഭിപ്രായമേ രണ്ടു കൂട്ടർക്കും ഉണ്ടാവും ദുര്യോധനാദികൾ യുദ്ധം വേണ്ടെന്ന് പറയണം ധർമ്മകായത്തിൽ പാണ്ഡവന്മാരും യുദ്ധം വേണ്ടെന്ന് പറയണം ഇത് പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ രണ്ട് ചോദ്യം ഒറ്റ ചോദ്യമായി കർമ്മകായത്തിൽ യുദ്ധം പാണ്ഡവന്മാർ ചെയ്യണം കൗരവന്മാർ ചെയ്യണം ചെയ്തിട്ടുണ്ടോ നമുക്ക് സഞ്ജയന്റെ ഉത്തരത്തിലേക്ക് വരാം സഞ്ജയൻ ആദ്യം ധൃതരാഷ്ട്രന്റെ ഒന്നാം ചോദ്യം എടുത്തു ചോദ്യം എന്താണ് മാമകാഹിം അകുർവത എന്നാണ് എവിടെ ധർമ്മ ക്ഷേത്രി ധർമ്മകായത്തിൽ ദുര്യോധന ധർമ്മകായമുണ്ടോ നോക്കാം കുറച്ച് ശ്ലോകങ്ങൾ എങ്ങനെയാ രണ്ടാം ശ്ലോകം ഇങ്ങനെ തുടങ്ങുന്നത് അർജുന വിഷാദയോഗം കയ്യിലുണ്ട പുസ്തകം ദൃഷ്ടു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തത ആചാര്യമുപസംഗമ്യ രാജാവചനമബ്രവീത് പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതിം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം ആചാര്യനായ ദ്രോണനെ കൂട്ടിക്കൊണ്ടുവന്ന് ദ്രോണന്റെ അടുത്ത് ചെന്ന് പാണ്ഡവ സൈന്യത്തെ നോക്കിക്കണ്ടിട്ട് ദുര്യോധനൻ രാജാവായ ദുര്യോധനൻ പറയുകയാണ് എങ്ങനെയുള്ള പാണ്ഡവ സൈന്യത്തെ അണിയണിയായി നിർത്തിയിട്ടുള്ള അച്ചടക്കത്തോടെ നിർത്തിയിട്ടുള്ള പാണ്ഡവ സൈന്യവ്യൂഹത്തെ കണ്ടിട്ട് രാജാവായ ദുര്യോധനൻ